സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരയിൽ അത്യുജ്വലങ്ങളായ ആത്മീയതയും സാമൂഹ്യ ശാസ്ത്രവും അതുപോലെ തന്നെ അത്യന്താധുനിക ശാസ്ത്രവും നിറഞ്ഞു നിന്നിരുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും പറയാറുണ്ട് Indian Institute of Scientific Heritage ഭാരതീയ സംസ്കൃതിയുടെ പാരമ്പര്യങ്ങളിലും പൈതൃകങ്ങളിലെയും ശാസ്ത്രീയ തത്വങ്ങൾ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയുടെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും അവയുടെ ഉപനിഷത്തുക്കളും കടന്ന് ശിക്ഷ നിരുക്തം വ്യാകരണം ജന്തശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം എന്നീ വിഷയങ്ങളുടെ സമഗ്രമായ സംഗ്രഹം വിവരിച്ചതിനു ശേഷം ഇന്നത്തെ പ്രഭാഷണം ഉപവേദങ്ങളിലേക്ക് കടക്കുകയാണ് ഭാരതീയ ചിന്താധാരയിൽ എന്നും ആത്മീയതയും ശാസ്ത്രീയതയും സമഞ്ജസമായി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം ചേർന്ന് നിന്നിരുന്നു എന്നുള്ളതിന് അത്യുജ്വലമായ തെളിവ് യജുർവേദത്തിൻ്റെ അവസാനമായി വരുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ വിദ്യാം ച വിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ എന്ന വരിയിലൂടെ ആത്മീയജ്ഞാനവും ശാസ്ത്രീയജ്ഞാനവും രണ്ടു തരത്തിലുള്ള വിദ്യകളാണ് അവയിൽ ആത്മീയജ്ഞാനം കൊണ്ട് അമരത്വത്തെ പ്രാപിച്ച് ശാസ്ത്രീയ ജ്ഞാനം കൊണ്ട് അത്യുജ്വലമായ സംതൃപ്തമായ ഒരു ഭൗതിക ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്ത യജുർവേദത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ വരുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ അതേ സന്ദേശം ഭാരതത്തിൽ ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യത്തിൽ നിഴലിച്ചിരുന്നു എന്ന് മാത്രമല്ല നിത്യവും അനുഭവിപ്പിച്ചിരുന്നു അനുഭവിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ആത്മീയ ചര്യയിലൂടെ സഞ്ചരിച്ചിരുന്ന ഋഷിവര്യന്മാരെ മഹർഷിമാരും ഋഷിമാരും സന്യാസിമാരുമായി അറിയപ്പെടുന്നത് പോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയ ശുശ്രുതനെ ശുശ്രുത മഹർഷി എന്നും ചരകനെ ചരക മഹർഷി എന്നും അറിയപ്പെടുന്നു വിമാനതന്ത്രവും യന്ത്രസർവസ്വവും വംശുബോധിനിയും എഴുതിയ ഭരദ്വാജനെ ഭരദ്വാജ മഹർഷിയായിട്ട് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഉപനിഷത്തുക്കൾ എഴുതിയ ഋഷിവര്യന്മാരെയും മഹർഷിമാരായിട്ട് അറിയപ്പെട്ടിരുന്നു രണ്ടുപേരെയും ആത്മീയത കൈകാര്യം ചെയ്തിരുന്നവരെയും ശാസ്ത്രീയത കൈകാര്യം ചെയ്തിരുന്നവരെയും ഒരേപോലെ ആചാര്യന്മാരായി അറിയപ്പെട്ടിരുന്ന ഭാരതത്തിൽ ആര്യഭടാചാര്യന്മാരും ഭാസ്കരാചാര്യന്മാരും വടേശ്വരാചാര്യനും ലല്ലാചാര്യനും തുടങ്ങി ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആചാര്യ ജെ സി ബോസും ആചാര്യ പി സി റേയും വരെയുള്ളവർ ആചാര്യ പദവിയിലിരുന്നത് ആത്മീയതയും ഭൗതികതയും സമഞ്ജസമായി കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് മാത്രമാണ് അവിടം കൊണ്ട് ഭാരതീയതയുടെ ആത്മീയ ശാസ്ത്രീയ വിഷയങ്ങളുടെ സമഗ്രമായ സമഞ്ജസത്തിന്റെ തെളിവുകൾ അവസാനിക്കുന്നില്ല വീണ്ടും വരുന്നു ഉപവേദങ്ങൾ ഋഗ്വേദം എന്ന ആത്മീയ ഗ്രന്ഥത്തിൻ്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം എന്ന എക്കണോമിക്സ് യജുർവേദം എന്ന ആത്മീയ ഗ്രന്ഥത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം എന്ന സയൻസ് ഓഫ് ആർച്ചറി യുദ്ധനീതിസാരവും ആയുധങ്ങളും വിവരിക്കുന്ന ശാസ്ത്രം ഗന്ധർവവേദം എന്ന ഉപവേദം സമവേദം എന്ന ആത്മീയ ഗ്രന്ഥത്തിൻ്റെ ഉപവേദമായി വർത്തിക്കുന്നു നൂറുകണക്കിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സംഗീത ഉപകരണങ്ങൾ എപ്രകാരം ഉണ്ടാക്കണമെന്ന അത്യുജ്വലമായ സൗണ്ട് എനർജിയെ കുറിച്ച് വിവരിക്കുന്ന ഗന്ധർവവേദത്തിൽ സപ്തസ്വരങ്ങളുടെ സമഗ്രമായ വിവരണമുണ്ട് മാത്രമല്ല ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ഫിസിയോളജിയുടെ വിവരണം ഒന്ന് ശ്രദ്ധിക്കുവാൻ മഹാഭാഗ്യം കിട്ടിയവർക്ക് ഗാന്ധർവവേദത്തിൻ്റെ മഹത്വം ഭൗതിക ശാസ്ത്രത്തിൻ്റെ രീതിയിൽ മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അഥർവവേദത്തിൻ്റെ ഉപവേദമായി ആയുർവേദവും വരുന്നു മറ്റൊരർത്ഥത്തിൽ ഒരു നിര ആത്മീയ ഗ്രന്ഥങ്ങൾക്ക് സബ്സിഡിയറിയായി ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ നൽകിയിരുന്നവരായിരുന്നു ഭാരതീയർ എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ ഉപവേദങ്ങളിലൂടെ കണ്ണോടിച്ചാൽ മതിയാകും അപ്രകാരമുള്ള ഉപവേദങ്ങളുടെ സമഗ്രമായ സംഗ്രഹം മാത്രമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ അവതരിപ്പിക്കുന്നത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം ഇന്ന് ചാണക്യന്റെ അർത്ഥശാസ്ത്രം അഥവാ കൗടിലീയം കൗടിലീയ നീതിശാരം എന്നെല്ലാം അറിയപ്പെടുന്ന അത്യുജ്വലമായ ഗ്രന്ഥങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ അനേകം അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അത്രേ നീതിവാക്യാമൃതം രാജനീതിരത്നാകരം വീരമിത്രോദയം രാജനീതി മയൂഖം രാജനീതി കൽപ്പതരു രാജനീതി കാമധേനു തുടങ്ങിയവയെല്ലാം അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളായി വസിച്ചിരുന്നു ബി സി മുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം സമഗ്രമായി താത്വികവും പ്രായോഗികവുമായ തലത്തിൽ ഒരു രാഷ്ട്രത്തെ ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലോകത്തിൽ ഏതെല്ലാം രാജ്യനീതിസാരം വർദ്ധിക്കുന്നുണ്ടോ അവയെല്ലാം അർത്ഥശാസ്ത്രത്തിൽ നമുക്ക് ദർശിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല പതിനഞ്ച് അധികരണങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിഷയങ്ങൾ നൂറ്റി അൻപത് അധ്യായങ്ങളിലൂടെ കൗടില്യൻ വിവരിക്കുന്നത് അത്യുജ്വലമാണ് ഒരു വിഷയവും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല സാഹിത്യം മുതൽക്ക് യുദ്ധനീതി മുതൽക്ക് സർവവും വിവരിച്ചിരിക്കുന്ന ചാണക്യന്റെ വിവരണം തുടങ്ങുന്നത് തന്നെ വിനയാധികരണം എന്ന വരിയിലൂടെയാണ് വിദ്യയുടെ ഉദ്ദേശം അതുപോലെ തന്നെ അമാത്യന്മാര് മന്ത്രിമാരുടെ ഉത്ഭവം മന്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും പ്രത്യേക റോളുകൾ അതുപോലെ തന്നെ കൃത്യാകൃത്യം നിർവഹിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിവരണം ഭൂതപ്രണിധി എന്ന് പറയുന്ന വിവരണം രാജപുത്ര രക്ഷണം എപ്രകാരം നടത്തണമെന്ന വിവരണം അധ്യക്ഷ പ്രചാരം എന്ന രണ്ടാം ഭാഗത്തിൽ ജനപഥത്തിൻ്റെ വിവരണം ഭൂമി ഛിദ്രവിധാനം ഭൂമി പാർട്ടായി വിഭജിച്ചതിനു ശേഷം സർവേ നമ്പർ ഇടുന്ന വിവരണം ദുർഗാ നിർമ്മാണം അതുപോലെ തന്നെ കോശപ്രവേശനം രാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത് രത്നപരീക്ഷ കോഷ്ടാഘാരാധ്യക്ഷധർമ്മം ടാക്സ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ധർമ്മം അതുപോലെ തന്നെ കുളവും കിണറും ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ധർമ്മം ആയുധം സംരക്ഷിക്കുന്ന സെക്രട്ടറിയുടെ ധർമ്മം തുലാസും അളവുകളും കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയുടെ ധർമ്മം ടാക്സ് കളക്ട് ചെയ്യുന്ന ശുൽക്കാധ്യക്ഷന്റെ ധർമ്മം അതുപോലെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടന്റിന്റെ ധർമ്മം കപ്പലുകളും ബോട്ടുകളിലൂടെയും വ്യാപാരം നടത്തുന്നവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നവരുടെ ധർമ്മം പശുക്കളെ സംരക്ഷിക്കുന്നവരുടെ ഉദ്ദേശവും ലക്ഷ്യവും എപ്രകാരം നിറവേറ്റണമെന്ന് വിവരിക്കുന്ന സെക്രട്ടറിയായ ഗോധ്യക്ഷന്റെ കർത്തവ്യം അശ്വാധ്യക്ഷന്റെ കർത്തവ്യം ഹസ്ത്യധ്യക്ഷന്റെ കർത്തവ്യം രഥാധ്യക്ഷന്റെ കർത്തവ്യം അതുപോലെ തന്നെ സേനാപതിയുടെ സേനാപതിയുടെ പ്രചാരം ഇപ്രകാരം വിവിധ കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക കാലത്ത് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും മന്ത്രിമാരെയും പോലെ അവരുടെ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്ന് അക്കമിട്ട് വ്യക്തമായ രീതിയിൽ ഒരു സംശയത്തിനും ഇടവരാത്ത വിധം അധ്യക്ഷ പ്രചാരം എന്ന സെക്രട്ടറിഷിപ്പ് വിവരിക്കുന്ന പ്രചാരത്തിൽ ഭാഗത്തിൽ കൗടില്യൻ വിവരിക്കുന്നുണ്ട് അടുത്തത് ധർമ്മസ്ഥീയമാണ് വ്യവഹാരങ്ങളുടെ വിവരണം ടാക്സ് കളക്ഷൻ എപ്രകാരം നടത്തണമെന്നുള്ളത് അതുപോലെ തന്നെ ഡൊണേഷൻ കൊടുക്കുമ്പോഴത്തേക്കും കടം വീട്ടുമ്പോഴത്തേക്കും ആചരിക്കേണ്ട ടാക്സ് നിയമങ്ങൾ ഏതെല്ലാമാണ് ക്രയവിക്രയങ്ങളുടെ ടാക്സ് ഏതെല്ലാമാണ് സെയിൽ ടാക്സും ഇൻകം ടാക്സും പ്രോപ്പർട്ടി ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എപ്രകാരമാണെന്ന് ധർമ്മസ്ഥീയ പ്രകരണത്തിൽ വിവരിക്കുന്നു കണ്ടകശോധ പ്രകരണത്തിലൂടെ അനവധി വിഷയങ്ങൾ ട്രഷറി എപ്രകാരം നിലനിർത്തണമെന്നും മറ്റു വ്യാപാര അടിസ്ഥാനത്തിൽ വരുന്ന ഇൻകം ട്രഷറിയിൽ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും വിവരിക്കുന്നു യോഗവൃത്ത പ്രകരണത്തിൽ ആത്മീയ വിവരണവും രാജാവിൻ്റെ കർത്തവ്യങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു ഷാഡ്ഗുണ്യ പ്രകരണത്തിൽ ഓരോ പ്രവൃത്തിയും ഏത് പ്രകാരമാണ് രാജാവ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ശിക്ഷ എപ്രകാരം നടക്ക നടത്തേണ്ട എന്നുള്ളതിനെക്കുറിച്ചും ഹീനകൃത്യങ്ങൾ എന്തെല്ലാമാണ് അവയ്ക്കുള്ള ശിക്ഷ എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ചും മറ്റു രാജ്യങ്ങളുമായി എപ്രകാരം സന്ധി നടത്തണമെന്നും യുദ്ധം ചെയ്യണമെന്നും മീഡിയേറ്റേഴ്സിൻ്റെയും ബ്രോക്കേഴ്സിൻ്റെയും റോൾ എന്താണെന്നുള്ളതും വിവരിക്കുന്ന ആറ് തരത്തിലുള്ള വിദ്യകളെ വിവരിക്കുന്ന സാമദാന ബന്ധ തുടങ്ങിയ ആറ് സാമദാന ദണ്ഡ തുടങ്ങിയ നാല് process of assimilation and adjustment കൂടാതെ മറ്റ് രണ്ട് വിവരണങ്ങളും ഷാഡ്ഗുണ്യ പ്രകരണത്തിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വിധത്തിലുള്ള മനുഷ്യരുടെ ദുഃഖങ്ങൾ എപ്രകാരമാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും പ്രകൃതിയുടെ സമ്പത്തുകൾ സംരക്ഷിക്കേണ്ടത് എപ്രകാരമാണ് കുറിച്ചും രാജ സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് എപ്രകാരമാണെന്നും രാജാവിന് രാജ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എപ്രകാരമാണെന്നും വ്യസനാധികാര പ്രകരണത്തിലൂടെ കൗടില്യൻ വിവരിക്കുന്നുണ്ട് ഇപ്രകാരം ഓരോ വിഷയങ്ങളും ബാഹ്യ ആഭ്യന്തര ആപത്തുകൾ ശത്രുക്കളുടെ മുന്നേറ്റം അവയെക്കുറിച്ച് അറിയുന്നതിനാവശ്യമായ സ്പൈസ് അതുപോലെ തന്നെ രാജ്യം സംരക്ഷിക്കുമ്പോൾ അതിനകത്ത് നടക്കുന്ന അകത്തും പുറത്തുമുള്ള ദുർബലീകരണ ശക്തികൾ ഇവയെല്ലാമാണ് എന്ന് രാജാവ് അറിയേണ്ട രീതി എപ്രകാരമാണ് എന്ന് വിവരിക്കുന്ന അത്യുജ്വലങ്ങളായ വിവരണം അഭിയാസ്യൽ കർമ്മം അധികരണത്തിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ സംക്രമീക അധികരണം എന്ന അധികരണത്തിൽ സൈന്യസന്നാഹം എപ്രകാരം നടത്തണമെന്നും മറ്റ് രാജ്യങ്ങളുടെ ബലം എപ്രകാരം അറിയണമെന്നും യുദ്ധഭൂമിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും പ്രോസസ്സിങ്ങും പ്രിപ്പറേഷനും എപ്രകാരം വേണമെന്നുള്ളതും ആന കുതിര കാലാൾപ്പട ഇവയുടെ ഫലം എത്രത്തോളം ശക്തി എത്രത്തോളം ഉണ്ടായിരിക്കണമെന്നും അശ്വരഥ ഹസ്തി സൈന്യങ്ങളുടെ എണ്ണവും വണ്ണവും എത്രത്തോളം ഉണ്ടായിരിക്കണമെന്നും വിവരിച്ചതിന് ശേഷം മന്ത്രയുദ്ധത്തെക്കുറിച്ചും സേനാമുഖ വിവരണത്തെക്കുറിച്ചും സേനാമുഖ്യൻ്റെ പ്രത്യേക റോളിനെക്കുറിച്ചും വിവരിച്ചതിന് ശേഷം കൗടില്യൻ മറ്റെല്ലാ വിധത്തിലുള്ള രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ സുരക്ഷിതത്വം നിറവേറ്റേണ്ടത് എങ്ങനെയാണെന്ന് അത്യുജ്വലമായി ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് വിവരിക്കുന്നത് അത്യന്താധുനിക ലോകത്തിനു പോലും പ്രയോജനപ്രദമാം വിധം ഉപയുക്തമാണ് മറ്റൊരർത്ഥത്തിൽ ആധുനിക ലോകത്തിൽ എപ്രകാരമാണോ രാജ്യസംരക്ഷണം നടത്തുന്നത് അത് കൗടില്യൻ വിവരിച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം പോലും വ്യത്യാസമില്ല എന്നുള്ളതാണ് അത്യത്ഭുതകരമായ സാദൃശ്യം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ രചിച്ച കൗടിലീയം ഇന്നും പ്രസക്തമാകുന്നത് ഇന്നത്തെ രീതി അന്നത്തെ രീതിയും തമ്മിൽ വ്യത്യാസമില്ല എന്നതുകൊണ്ട് തന്നെയാണ് മുപ്പത്തിയാറ് അധ്യായങ്ങളിലൂടെ കമന്തകൻ എഴുതിയ അർത്ഥശാസ്ത്രം ഇതേ വിഷയങ്ങളെ തന്നെ വിവരിക്കുന്ന മറ്റൊരു അർത്ഥശാസ്ത്ര ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ശുക്രനീതിസാരം അഞ്ചധ്യായങ്ങളിലൂടെ ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭരണരീതികൾ എപ്രകാരമായിരിക്കണമെന്ന് വിവരിക്കുന്നുണ്ട് രാജകർത്തവ്യം ദേശത്തിൻ്റെ തിന്നം യുവരാജാവിൻ്റെ ധർമ്മം പുരോഹിതൻ്റെ ധർമ്മം ദണ്ഡനീതി അശ്വശിക്ഷണം ധനാധ്യക്ഷൻ്റെയും ഭരണാധികാരികളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ കർമ്മഭാവങ്ങൾ വൈദ്യൻ്റെ ലക്ഷണം സ്വാമീഭൃത്യ വിവരണം ആജ്ഞാപത്രം ജയപത്രം ദാനപത്രം വരവ് ചിലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ വ്യവഹാരങ്ങളുടെ ക്രയവിക്രയങ്ങൾ ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം ഒരു രാഷ്ട്രത്തിൻ്റെ മിത്രങ്ങളുടെ പ്രത്യേകതയും ശത്രുക്കളുടെ പ്രത്യേകതയും അവരുടെ ലക്ഷണങ്ങളും പ്രത്യേകം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്ന് ശുക്രനിധിസാരത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ഗുരുവിൻ്റെ ധർമ്മവും രാജഗുരു രാജാവിനെ എപ്രകാരം ഉപദേശിക്കണമെന്ന വിവരണവും നൽകിയതിനു ശേഷം പ്രജകളുടെ ചുമതല എന്താണെന്നും ധനത്തിൻ്റെ തെറ്റായ വിനിയോഗം നടത്തുകയും ദേശദ്രോഹം നടത്തുകയും കൊലപാതകം നടത്തുകയും ചെയ്യുമ്പോഴുള്ള ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാജ്യത്തിലെ അസമത്വത്തിനും അനീതിക്കുമെതിരെ രാജാവ് എപ്രകാരം കുറിച്ചും വിവരിക്കുന്നു കരം പിരിക്കുന്ന നിയമങ്ങൾ വേദപഠന നിയമങ്ങൾ ബ്രാഹ്മണരുടെ ലക്ഷണം വേദങ്ങളുടെയും ഉപവേദങ്ങളുടെയും ഉപാംഗങ്ങളുടെയും പഠനത്തിന് രാജാവ് ശ്രദ്ധിക്കേണ്ടത് എപ്രകാരമാണെന്നും ശാസ്ത്രീയമായ അറിവ് രാഷ്ട്രത്തിന് എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്നും കൊട്ടാര നിർമ്മാണം സേവകന്മാരുടെ മഹത്വവും എപ്രകാരം ചെയ്യണമെന്നും ഉണ്ടായിരിക്കണമെന്നും ശുക്രനീതി സാരത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ഓരോ കുറ്റങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും പിഴയും തടവ് ശിക്ഷയും നിരപരാധിയുടെ ലക്ഷണവും അസത്യവും കള്ളസാക്ഷിയും വിവരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കള്ളസാക്ഷിയും പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷയും എന്താണ് എന്ന് ശുക്രനീതി സാരത്തിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നത് പോലെ തന്നെ വിവരിക്കുന്നുണ്ട് രാജശക്തിയുടെ ലക്ഷണവും അത്യുജ്വലമായി വിവരിച്ചുകൊണ്ടാണ് അഞ്ച് അധ്യായങ്ങളുള്ള ശുക്രനീതി സാരം അവസാനിക്കുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെക്കാൾ ലളിതമായ ഭാഷയിലാണ് ശുക്രനീതി സാരം വിവരിക്കുന്നത് എന്നുള്ളതാണ് ശുക്രനീതി സാരത്തിൻ്റെ പ്രത്യേകത സാമൂഹ്യവും ശാസ്ത്രീയവും ധാർമ്മികവും ആത്മീയവുമായ എല്ലാ വിഷയങ്ങളെയും മനുഷ്യബന്ധത്തിൻ്റെയും രാജധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുന്ന എക്കണോമിക്കൽ ആസ്പെക്റ്റ് തരുന്ന ഒരു ഗ്രന്ഥമാണ് ശുക്രനീതിസാരം അതേ സ്ഥാനത്ത് ഈ വിഷയങ്ങൾ വിവരിക്കുന്നത് കൂടാതെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് അവിടെയുള്ള ഖനികൾ ഖനനം ചെയ്യുന്ന ലോഹങ്ങൾ അവ സംസ്കരിക്കേണ്ട വിധം അവയുടെ ക്വാളിഫിക്കേഷൻസ് ക്വാളിറ്റി തുടങ്ങി അത്യുജ്വലമായ എല്ലാ പ്രകൃതി വിഭവങ്ങളുടെയും മനുഷ്യ വിഭവശേഷിയുടെയും അറിവിൻ്റെയും പ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെയും പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുടെയും എല്ലാം അറിവുകൾ വിവരിക്കുന്ന അത്യുജ്വലമായ ഒരു പക്ഷേ സാങ്കല്പിക നിലവാരത്തിലിരുന്നു കൊണ്ട് ideal state of ruling a country എന്ന ആസ്പെക്റ്റ് മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനും അറിവ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റുകൾ എടുത്തുകൊണ്ട് മഹാഭാരതവും രാമായണവും പോലെയുള്ള ഇതിഹാസങ്ങളിലെ അറിവും എടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്നും അത്യുജ്വലമായിരിക്കുന്നത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രമാണ് ഋഗ്വേദത്തിൻ്റെ ഉപവേദ സ്ഥാനമുള്ള ഗ്രന്ഥമാണത് രണ്ടാമത്തെ ഉപവേദം ധനുർവേദമാണ് യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം ശാരീരികവും മാനസികവും ആയുധ സംബന്ധിയുമായ രാഷ്ട്രസംരക്ഷണം എപ്രകാരം നടത്തണമെന്ന് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം സമാഹാരമാണ് ധനുർവേദം ധനുർവേദം എന്ന പേരിൽ വ്യക്തമായ ഒരു ഗ്രന്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അനവധി ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത പേരിലറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ധനുർവേദ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു ധനുർവേദ വിഷയങ്ങൾ വിവരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഭാഗം മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും നടത്തുന്ന സന്നാഹങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഗജ അതുപോലെ തന്നെ അശ്വ കാലാൾപ്പട തുടങ്ങിയവയുടെ നിരകൾ രഥത്തിൻ്റെ നിരകൾ ഇവ ക്രമീകരിക്കുന്ന രീതി ഉപയോഗിക്കുന്ന രീതി പ്രയോഗിക്കുന്ന രീതികൾ ഇവയെല്ലാം അക്കമിട്ട് വിവരിക്കുന്ന മഹാഭാരതത്തിലെ യുദ്ധസന്നാഹം തന്നെയാണ് ധനുർവേദത്തിലെ വിഷയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗ്രന്ഥത്തിലുള്ള ധനുർവേദ ഭാഗം എന്നാൽ ധനുർവേദ സംഹിത എന്ന ഒരു ചെറിയ ഗ്രന്ഥമുള്ളതായും അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പ്രത്യേകം അറിവുള്ളതായും മറ്റ് ലേഖനങ്ങളിൽ കാണുന്നില്ല അതേ സ്ഥാനത്ത് ധനുർവേദ ഗ്രന്ഥ സംഹിത എന്ന ലഘുപുസ്തകത്തിൽ രഥത്തിൻ്റെയും ഗജത്തിൻ്റെയും അശ്വത്തിൻ്റെയും കാലാൾപ്പടയുടെയും ഉപയോഗത്തിലൂടെ രാജ്യാതിർത്തി സംരക്ഷിക്കേണ്ടത് എപ്രകാരമാണെന്ന് വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലുവിധ യുദ്ധതന്ത്രങ്ങളുടെ അടിസ്ഥാനവും ചതുഷ്പാദ രീതിയും ഇതിൽ പറയുന്നു യുദ്ധത്തിനുപയോഗിക്കുന്ന ആയുധങ്ങളെ ധനുർവേദ സംഹിതയിൽ യന്ത്രമുക്തായുധങ്ങൾ പാണിമുക്തായുധങ്ങൾ മുക്ത സന്ധാരിതായുധങ്ങൾ അമുക്തായുധങ്ങൾ എന്നിങ്ങനെ നാലു വിഭാഗത്തിൽ പെടുന്നു യന്ത്രമുക്തായുധങ്ങൾ വില്ല് തുടങ്ങി വില്ല് യന്ത്രം കവണി തുടങ്ങിയവയാണ് അതുപോലെ തന്നെ പാണി മുക്ത ആയുധങ്ങൾ ശൂലവും ഗതയും ഉൾപ്പെടുന്നു കൂടാതെ മുക്തസന്ധാരിതായുധങ്ങൾ കുന്തം ആ വിഭാഗത്തിൽ പെടുന്നു നിരന്തരം കയ്യിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നത് അമുക്തായുധങ്ങളാകട്ടെ വാൾ പോലെ കയ്യിൽ സ്ഥിരമായി വെച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്ന ആയുധങ്ങളാണ് ഈ ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരണവും അവ നിർമ്മിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ള വിവരണവും ധനുർവേദ സംഹിതയിൽ വിവരിച്ചിട്ടുണ്ട് കൂടാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിൽക്കേണ്ട സമപാദം വൈശാഖം മണ്ഡലം ആലീഢം പ്രത്യാലീഢം ജാനം ദണ്ഡായനം ശ്രീപൂടം എന്നീ മുറകളും ഭ്രാന്തം ഉൽഭ്രാന്തം അവിദ്ധം ആബ്ജതം തുടങ്ങി മുപ്പത്തിരണ്ടു വിധ വാൾപ്രയോഗങ്ങളും ഇതിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് കൂടാതെ പരാവൃത്തം അപരാവൃത്തം ഗൃഹീതം തുടങ്ങിയ ഏഴു വിധത്തിലുള്ള പാശയുദ്ധ പ്രയോഗങ്ങളും ഛേദനം ഭേദനം തുടങ്ങി ആറു വിധത്തിലുള്ള ചക്രയുദ്ധങ്ങളും ധനുർവേദ സംഹിതയിലെ വിവരണങ്ങളിൽ പെടുന്നു വിധത്തിലുള്ള ശൂലപ്രയോഗങ്ങളും ആസ്ഫോടനം ക്ഷോളനം എന്നിങ്ങനെയും ദൃഷ്ടിഘാതം പാർശ്വഘാതം എന്നിങ്ങനെയുള്ള തോമരപ്രയോഗങ്ങളും സവിസ്തരം ഇതിൽ നൽകുന്നുണ്ട് ഗതാപ്രയോഗങ്ങൾ പതിനാല് വിധത്തിലുണ്ട് എന്നുള്ളതും അവയിൽ ആദ്യത്തേത് ആഹതം പ്രഭൂതം തുടങ്ങിയവയാണെന്നുള്ള വിവരണവും ഇതിൽ കാണാൻ സാധിക്കും വജ്രവും കൃപാണവും ദിന്തിപാലവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ധനുർവേദത്തിലെ അജ്ഞാതനായ രചയിതാവ് വ്യക്തമായ ഭാഷയിൽ ഉപദേശിച്ചു തരുന്നുണ്ട് ഇപ്രകാരം യുദ്ധനീതി യജുർവേദം എന്ന ആത്മീയ ഗ്രന്ഥത്തിൻ്റെ ഉപവേദമായി വിവരിക്കപ്പെടുന്നു കൂടാതെ നീതിപ്രകാശിക എന്ന മറ്റൊരു ഗ്രന്ഥത്തെക്കുറിച്ചും വിവരണം കാണുന്നുണ്ട് വൈശമ്പായനൻ രചിച്ച എട്ട് സർഗങ്ങളുള്ള നീതിപ്രകാശിക ഗ്രന്ഥത്തിൽ ധനുർവേദ വിഷയങ്ങൾ തന്നെയാണ് സ്പഷ്ടമായി വിവരിക്കുന്നത് രാജാവിൻ്റെ ധർമ്മത്തെക്കുറിച്ചും രാജ്യസംരക്ഷണത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം നൂറ്റി മുപ്പത്താറ് തരത്തിലുള്ള ആയുധങ്ങളുടെ വിവരണമാണ് വൈശമ്പായനൻ്റെ ഈ രചനയിൽ നൽകിയിരിക്കുന്നത് ഈ ആയുധങ്ങൾ എപ്രകാരമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നും നേരത്തെ വിവരിച്ച ആയുധങ്ങളുടെ സ്പഷ്ടമായ പുനർവിവരണത്തിലൂടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തെ പോലെ ധനുർവേദ സംഹിതയിലെ വിവരണങ്ങളെ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് എക്സാജുറേറ്റ് ചെയ്യാതെ വ്യക്തമായ ഭാഷയിൽ വിവരിച്ചിരിക്കുന്ന നീതിപ്രകാശിക ലൗകിക സംസ്കൃതത്തിലായതുകൊണ്ട് ആയിരത്തഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണെന്ന് അനുമാനിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഖഡ്ഗത്തിൻ്റെ ഉത്ഭവവും ഖഡ്ഗ വ്യത്യസ്ത തരത്തിലുള്ള വാളുകളുടെ വിവരണവും മുക്തായുധങ്ങളുടെ പേരുകളും അവയെക്കുറിച്ചുള്ള വിവരണവും വളരെ പ്രത്യേകമായ രീതിയിൽ അവ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിവരണവും ഇതിൽ നൽകിയിട്ടുണ്ട് യുദ്ധകാലത്തും സമാധാനകാലത്തും സേനയെ എന്നും സജ്ജീകരിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത രാജാവിനോട് നീതിപ്രകാശിക എന്ന ഗ്രന്ഥത്തിലൂടെ വൈശമ്പായനൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് സൈന്യയോഗം എപ്രകാരമായിരിക്കണമെന്നും സൈന്യത്തോട് രാജാവിൻ്റെ ധർമ്മം എപ്രകാരമായിരിക്കണമെന്നും സേനയെ എന്നും സുസജ്ജമാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും രാജ്യരക്ഷാ നിയമങ്ങളിൽ പ്രജകളും രാജാവും അനുശാസിക്കേണ്ട നിയമങ്ങൾ എന്താണെന്നും വ്യക്തമായ വിവരണം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും യജുർവേദ മന്ത്രങ്ങളും തന്ത്രങ്ങളും എഴുതിയ അതേ ഋഷി പരമ്പരയിൽപ്പെട്ട ഒരു ഋഷിയാണ് വൈശമ്പായനൻ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അദ്ദേഹം വിവരിക്കുന്ന ആ വിവരണങ്ങളിൽ ആത്മീയതയും അതുപോലെ തന്നെ രാജ്യസംരക്ഷണം എന്ന കർത്തവ്യവും എത്രത്തോളം വ്യക്തമായി ഭാരതീയർ കൈകാര്യം ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമത്തെ ഉപവേദമാണ് ഗന്ധർവവേദം സാമഭ്യോ ഗീതമേവച്ച ഗീതത്തിൻ്റെ ഉത്ഭവം സംഗീതത്തിൻ്റെ ഉത്ഭവം സപ്തസ്വരങ്ങളുടെ ഉത്ഭവം സാമവേദമാണ് വേദാനാം സാമവേദോസ്മി എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അത്യുജ്വലമായ സംഗീതാത്മകമായ സാമവേദത്തിൽ നിന്നാണ് സപ്തസ്വരങ്ങളും എല്ലാവിധത്തിലുള്ള സംഗീത ഉപകരണങ്ങളുടെ അടിസ്ഥാന ശബ്ദ നിയമങ്ങളും ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ഗന്ധർവ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഏഴ് അധ്യായങ്ങളുള്ള അത്യുജ്വലമായ ഒരു ഗ്രന്ഥമാണ് ശാർണധരൻ്റെ സംഗീതരത്നാകരം എന്ന ഗന്ധർവ വേദഗ്രന്ഥം ഇതിനകത്ത് സ്വര വിവരണം രാഗങ്ങൾ രാഗങ്ങളുടെ സ്വഭാവം രാഗങ്ങൾ ഉത്ഭവിച്ചതെങ്ങനെയാണ് എന്നുള്ളത് സ്വരം ശ്രുതി ഗ്രാമഗേയ രാഗങ്ങൾ മൂർച്ഛനാരാഗജാതികൾ മാർഗരാഗങ്ങൾ ഗ്രാമഗേയ രാഗങ്ങളുടെ പ്രത്യേകതകൾ ഉപരാഗങ്ങൾ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുന്നതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന വിവരണം സംഗീതം ശരീരത്തിനും മനസ്സിനും എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന വിവരണം സംഗീതത്തിൻ്റെ ഗുണവും വ്യത്യസ്ത രാഗങ്ങളുടെയും ശ്രുതിയുടെയും ഗുണദോഷങ്ങളും വീണ മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ ഘടനാവിവരണവും നൂറ്റിയെട്ട് വിവരണങ്ങളും താളങ്ങളുടെ പത്ത് തത്വങ്ങളും അതുപോലെ തന്നെ പത്ത് തത്വങ്ങളെ ദശപ്രമാണങ്ങൾ എന്ന രീതിയിലുള്ള വിവരണങ്ങളും അവയുടെ ഗുണദോഷങ്ങളും അഭിനയ വിവരണവും നാട്യകലയിൽ സംഗീതത്തിൻ്റെ സ്വാധീനവും ഈ രത്നാകരം എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് സാമഗാനം എന്ന ഗ്രന്ഥത്തിൽ സാമവേദം സംഗീതാത്മകമായി ചൊല്ലുന്നതിനെക്കുറിച്ചുള്ള പഠനക്രമങ്ങളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സപ്തസ്വരങ്ങളുടെയും സാമഗാനത്തിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിത രേവ പ്രജേയ ഹ്രസ്വ അനുനാശിക കമ്പ ദീർഘകമ്പ എന്നീ ശ്രുതിയെക്കുറിച്ചും അത്യുജ്വലമായ വിവരണം ഈ സാമഗാനം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും സംഗീതത്തിൻ്റെ വളരെ ഗഹനമായ ശാസ്ത്രീയ തത്വങ്ങൾ വിവരിച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് യാമലാഷ്ടകം എന്നത് സംഗീത ഉപകരണങ്ങളുടെ വിവരണങ്ങളും പതിനാറ് അധ്യായങ്ങളിലൂടെ ഓരോ സംഗീത ഉപകരണത്തെക്കുറിച്ചുള്ള പ്രത്യേകതയും അവയുടെ പ്രയോഗവും രാഗവും താളവും ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും ഇരുന്നൂറ്റി അറുപതിൽ പരം സൂത്രങ്ങളിലൂടെ ദാമോദര പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് ദാമോദര പണ്ഡിതൻ്റെ സംഗീത ദർപ്പണം എന്ന സംഗീതശാസ്ത്രത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് അതുകൊണ്ട് ഗന്ധർവവേദം എന്ന സമവേദത്തിൻ്റെ ഉപവേദ സ്ഥാനം വെച്ചുകൊണ്ട് സംഗീതത്തെയും സംഗീത ഉപകരണങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ശാസ്ത്രീയ വിഷയം ഭാരതത്തിൽ ആത്മീയതയും ശാസ്ത്രീയതയും ഒരുമിച്ചു ചേരുന്നതിന് അത്യുജ്വലമായ ഉദാഹരണമാണ് സംഗീതത്തിൻ്റെ ഭാഗമായി തന്നെ ഗന്ധർവവേദത്തിൻ്റെ ഭാഗമായി തന്നെ നാട്യശാസ്ത്രവും ഭാരതത്തിൽ നിലനിന്നിരുന്നു അത്യുജ്വലമായ നാട്യശാസ്ത്ര ഗ്രന്ഥമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രം നാം അറിഞ്ഞിരിക്കേണ്ട അത്യുജ്വലമായൊരു ഗ്രന്ഥമാണ് മുപ്പത്തിയാറ് അധ്യായങ്ങളിലൂടെയാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് സംഗീതത്തെക്കുറിച്ചും ശരീരചലനത്തെക്കുറിച്ചും നൽകിയിരിക്കുന്ന വിവരണങ്ങളാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലുള്ളത്